കാരണം സഗുണത്വം ഉള്ളപ്പോൾ തന്നെ നിർഗുണത്വവും കാണാൻ സാധിക്കും ഒരു ലഡു കയ്യിലെടുക്കുക എന്നിട്ട് ശരിക്കും നോക്കുക എന്താ അത് ലഡു ലഡു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ വരാൻ പറയുക ഈ ലഡു എന്ന് പറഞ്ഞാൽ എന്താണ് ലഡു കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ആറ്റങ്ങളാണ് ഇത് ചേർത്താൽ ലഡു ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ കാർബണിന്റെ ആറ്റം എന്ന് പറഞ്ഞാൽ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് ആറ് ഇലക്ട്രോണുകൾ പുറത്തുണ്ട് ഇലക്ട്രോണുകൾ എന്താ ചെയ്യുന്നത് ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയസ് ഭയങ്കര സ്പീഡിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഡു അനങ്ങാതെ എൻ്റെ കയ്യിലിരിക്കുക എന്താ ലഡു കറങ്ങാത്ത അതിനകത്തെ ആറ്റങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ലഡു കറങ്ങില്ല അതെൻ്റെ വായിലേക്ക് പോകുമ്പോഴും ആറ്റങ്ങൾ കറങ്ങുന്ന വേഗത എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടില്ല കാരണം അതിനകത്ത് സഗുണത്വം ഉള്ളപ്പോൾ തന്നെ ഒരു നിർഗുണത്വവും ഉണ്ട് ഒരു കല്ല് കയ്യിലെടുത്താൽ അതിനകത്തെ സിലിക്ക ആൻഡ് ഓക്സിജൻ ആറ്റം നിരന്തരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അത് നിങ്ങൾ അറിയില്ല അത് കറങ്ങുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് സഗുണബ്രഹ്മവും നിർഗുണബ്രഹ്മവും ശാസ്ത്രീയമായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം സഗുണബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ റേഷൻ ഷോപ്പിൽ കിട്ടുന്ന ബ്രഹ്മം അല്ല ഉജ്ജ്വലമായിട്ട് പറയാം ഈ ബ്രഹ്മചൈതന്യത്തെ മുഴുവനും നിരത്തി ഈശ്വര സങ്കല്പത്തെ മുമ്പോട്ടിട്ടത് ആറായിരവും ഏഴായിരവും വർഷങ്ങളാണ് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരെ നമ്മളിൽ പലരും ഉണ്ടാകും അത് ഋഷിവര്യന്മാർക്കറിയാം ആറ്റത്തെക്കുറിച്ചൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരല്ല നമ്മൾ കാരണം നമുക്ക് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പോകണം നിരാഹാര സത്യാഗ്രഹം ഇരിക്കണം ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കണം തൊഴിലാളി യൂണിയൻ ഉണ്ടാകണം ശനിയാഴ്ച സ്കൂളിലേക്കും കോളേജിലേക്കും പോകാതിരിക്കണം മറ്റു ദിവസം സമരം ചെയ്യണം ഇവരൊക്കെ എവിടെയാ ആറ്റത്തിൻ്റെ ബ്രഹ്മചൈതന്യത്തെ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഋഷിവര്യന്മാർ മുൻകൂട്ടി ജാമ്യം തന്നിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ സമയമില്ലാത്തവർക്ക് പ്രപഞ്ചത്തെ നോക്കുക പ്രപഞ്ച പുരുഷനെ നോക്കുക വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം സമ്പദത്രയർ പ്രപഞ്ചം മുഴുവനും മുഖവും പ്രപഞ്ചം മുഴുവനും കൈകളും പ്രപഞ്ചം മുഴുവനും കാലുകളുമുള്ള ഒരു പ്രപഞ്ച പുരുഷനുണ്ട് ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്തിത ആയിരക്കണക്കിന് സൂര്യചന്ദ്രന്മാര് പ്രകാശിക്കുന്ന ഒരു പ്രപഞ്ചമുണ്ട് നാന്തം ന മദ്യം ന പുരസ്തവാദ്യം തുടക്കവും മദ്യവും അവസാനവും ഇല്ലാത്തൊരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് മേഘങ്ങളില്ലാത്ത ആകാശത്തിലേക്ക് നോക്കി ഒരു തലയിണ വെച്ച് മുകളിലേക്ക് നോക്കുക ലക്ഷാവധി ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങൾ ഓരോന്നും ഭൂമിയെ പോലെയോ ഭൂമിയുടെ ലക്ഷം ഇരട്ടി വലിപ്പമോ ഉള്ള നക്ഷത്രങ്ങൾ അത് മൂന്ന് ഗാലക്സിയിലുള്ളതാ കാണുന്നത് നമ്മൾ അങ്ങനെ ഒരു ബില്യൺ ഗാലക്സി ഉണ്ട് നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഒരു ബില്യൺ നക്ഷത്രങ്ങള് മൂന്ന് ഗാലക്സികള് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാര് കണ്ടിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഒരു ബില്യൺ ഗാലക്സി ഉണ്ട് വെറുതെ കണ്ണടച്ചിരുന്ന് ആകാശത്ത് നോക്കി ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക രണ്ട് കയ്യും കൂപ്പി സാധാരണ പറയാതിരിക്കില്ല ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ആ വിശ്വാകാരത്തിലുള്ള ആ ചൈതന്യത്തെ സൂര്യനെയും ചന്ദ്രനെയും കറക്റ്റ് അനുസരിച്ച് നിയമമനുസരിച്ച് ചലിപ്പിക്കുന്ന ഒരു ചൈതന്യം ഓരോ ഗാലക്സിയെയും ചൈതന്യവത്താക്കുന്ന ചൈതന്യം ഓരോ ബ്ലാക്ക് ഹോളിനെയും അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നശിപ്പിക്കുകയും പുതിയ പുതിയ നക്ഷത്രങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ച് ചിന്തിച്ച് മനോമണ്ഡലത്തിൽ കൊണ്ടുവന്ന് വിശ്വരൂപത്തിലൂടെ ശ്രീകൃഷ്ണൻ ചെയ്തതാണ് ശ്രീകൃഷ്ണൻ സയന്റിഫിക്കലി പറഞ്ഞു ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം അർജുന ഈ രണ്ട് കണ്ണുകള് സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണട വെച്ചാൽ ഒന്നും നിനക്ക് എന്നെ കാണാൻ സാധ്യല്ല എന്നെ കാണണമെങ്കിൽ ദിവ്യ ചക്ഷുസ് വേണം ആ ദിവ്യ ചക്ഷുസ്സു ഞാൻ നിനക്ക് തരാം അതുപയോഗിച്ച് എന്നെ നോക്കുക അപ്പൊ മനസ്സിലാക്കാം എൻ്റെ ചൈതന്യം പ്രപഞ്ചത്തെ മുഴുവനും കാണിച്ചു അക്ഷരാർത്ഥത്തിൽ നാസാക്കാര് അല്ലെങ്കിൽ സ്പേസ് സയന്റിസ്റ്റുമാര് പ്രപഞ്ചത്തെ കുറിച്ച് വിവരിക്കുന്നതിൻ്റെ സാൻസ്ക്രിറ്റ് ട്രാൻസ്ലേഷൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിലെ വിശ്വാകാരം വിവരിക്കുന്ന വിശ്വരൂപ ദർശന യോഗാധ്യായത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം അതൊന്ന് വായിച്ചു നോക്കുക ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക എത്ര ചൈതന്യവത്താണ് ഹിന്ദുവിൻ്റെ പ്രപഞ്ചരൂപം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമെന്ന് പക്ഷെ അത് നമുക്ക് സാധിച്ചില്ലെന്ന് വരിക ഇതൊന്നും എനിക്ക് സാധിക്കില്ല ഒന്നും കൂടി ഋഷിവര്യന്മാരെ താഴ്ത്തി ഇനിയും ഞാൻ ഈശ്വരനെ താഴ്ത്താം എന്നിട്ട് പറഞ്ഞു പാലാഴിയിൽ വസിക്കുന്ന വിഷ്ണുവിനെ ചിന്തിക്കാൻ പറ്റുമോ നീല നിറം അനന്തതയുടെ ലക്ഷണമുള്ള ഒരു വിഷ്ണു അനന്തത എന്ന അതേ വാക്കുകൊണ്ട് വിവരിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ പുറത്ത് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്ത് വിശ്രമിക്കുന്ന ഒരു വിഷ്ണു എന്തിനാ നീലനിറം കൊടുത്തത് അനന്തമായ രണ്ടെണ്ണത്തിന് മാത്രമേ നീലനിറമുള്ളൂ അനന്തമായ ആകാശത്തിൻ്റെ നിറം അനന്തമായ ജലാശയത്തിൻ്റെ നിറം സാഗരത്തിൻ്റെ നിറം അത് രണ്ടും നീലയാണ് ആ നീല നിറമാണ് മഹാവിഷ്ണുവിന് കൊടുത്തത് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കക്കാർ വൈറ്റാണ് ചൈനക്കാർ യെല്ലോ ആണ് അതുപോലെ തന്നെ ചിലർ റെഡ് ഉണ്ട് ചിലർ ബ്ലാക്ക് ഉണ്ട് പക്ഷെ ഒരു രാജ്യത്തിലും ബ്ലൂ ആൾക്കാരില്ല അത് മഹാവിഷ്ണു മാത്രം കാരണം അനന്തതയുടെ ലക്ഷണം ശാന്തമായി കിടക്കുന്നു അതിൻ്റെ ചുവട്ടിൽ ഒരു സർപ്പത്തിനെ കൊണ്ടുവച്ചു എത്രയോ ഡൺലപ്പ് ബെഡ് കിട്ടാവുന്ന ഒരു പാർട്ടി സ്പോൺസർ ചെയ്യാൻ ആര് വേണമെങ്കിലും വരും ഒരു ഡൺലപ്പ് ബെഡ് വേണ്ട അദ്ദേഹം കിടക്കാനല്ല അവിടെ കിടക്കുന്നത് ഒരു ചെറിയ സിംബോളിക്കായിട്ട് ഒരു രൂപം കാണിക്കാൻ ഇൻഫിനിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സംസ്കൃത ട്രാൻസ്ലേഷൻ അനന്തം ആ ഇൻഫിനിറ്റിയെ കാണിക്കുന്ന അനന്തം എന്തിനാ സർപ്പത്തിനെ എടുത്തത് സിമ്പിളാ കാര്യം സർപ്പത്തിനെ എടുക്കാൻ കാരണം മാതൃഭൂമിയിലും മനോരമയിലും ചിലപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പുതിയ ഗാലക്സി കണ്ടുപിടിച്ചു എന്ന് പറയും എങ്ങനെയാ ഗാലക്സി ആണെന്ന് അറിയുക അത് കോയിൽ ചെയ്തിരിക്കും കോയിൽ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചുരുണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഗാലക്സിയാണ് അങ്ങനെ പ്രപഞ്ചത്തെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സർപ്പത്തിൻ്റെ ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുന്ന രണ്ടേ രണ്ട് ജീവികളെ ഉള്ളൂ ഒന്ന് സർപ്പം രണ്ട് എം എൽ എമാര് ആ സർപ്പത്തിൻ്റെ പുറത്ത് മഹാവിഷ്ണു കിടക്കുക ആ സർപ്പത്തിന് ലോകത്തിൽ എവിടെ നോക്കിയാലും അഞ്ച് തല മൂന്ന് തല നാല് തലയുള്ള ജീവികളില്ല ഈ പാർട്ടിക്ക് അഞ്ചു തലയുണ്ട് എന്തിനാ വിഷ്ണു കിടക്കുന്ന സ്ഥലത്ത് അഞ്ചു തലയുള്ള സർപ്പം വന്നത് പൃഥിവി അപ് തേജ വായു ആകാശം പഞ്ചഭൂതം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ പൃഥിവിയുടെ ഡെഫനീഷൻ ഖരം സപൃഥിവി ഏതാണോ സോളിഡ് ആയിട്ടുള്ളത് അത് പൃഥിവി ദ്രവം സ ആപ ഏതാണോ ലിക്വിഡ് ആയിട്ടുള്ളത് അത് ആപ അല്ലെങ്കിൽ ജലം അങ്ങനെ പഞ്ചഭൂതം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ആധാരമായിരിക്കുന്ന വിഷ്ണു ചൈതന്യം എന്ന കോൺഷ്യസ്നസ് സെൽഫ് അവയർനെസ് അതാണ് പ്രപഞ്ചത്തിൻ്റെ രൂപമായി മുമ്പിൽ വച്ചിരിക്കുന്നത് യജ്ഞേന ധർമ്മ ആണി പ്രഥമാന്യാസന്ദേഹനാഗം മഹീമാന സജന്തയത്ര പൂർവേ സാധ്യ സന്ധിദേവാഹ യജുർവേദത്തിലെ പുരുഷസൂക്തത്തിലെ അവസാന വരി ഏത് യജ്ഞമാണോ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ആ യജ്ഞത്തിന് ആധാരഭൂതമായ വിഷ്ണുവിൻ്റെ രൂപമാണത് ഇവിടെ അടുത്തൊരാളുണ്ട് ഡോക്ടർ കോശി അബ്രഹാം യജ്ഞേന യജ്ഞമയജന്തദേവ പ്രജാപതി ഒരു യാഗം നടത്തി അത് ക്രിസ്തുവിനെയാണ് അത് കഴിഞ്ഞിട്ട് അത് അതിനെ പിടിച്ചു കെട്ടി യേശുക്രിസ്തു പ്രജാപതി അത് കഴിഞ്ഞിട്ട് ദേവന്മാർ പ്രജാപതിയെ പിടിച്ചു കെട്ടി ഒരു യജ്ഞം നടത്തി യാഗാഗ്നിയിൽ ഹോമിച്ചു പ്രജാപതിയെ ദേവന്മാര് മുള്ളുകൊണ്ട് കെട്ടി കാലൊടിയാതെ രക്തം പുറത്തു വരാതെ അത് കഴിഞ്ഞ് ഇതിൻ്റെ മാംസം ഭക്ഷിച്ച് ചോര പുറത്തു വരാതെ ഒരു യജ്ഞം നടത്തി യാഗാഗ്നിയിൽ ഹോമിച്ചു ഇത് പ്രജാപതി യാഗമാണ് യേശുവിനെ കുരിശിലേറ്റിയ യാഗമാണെന്ന് പറയണില്ലേ ബി സി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലെഴുതിയ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ ഈ വരി അതെഴുതി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് യേശുദേവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചത് അല്ല അതിനു മുമ്പ് ജനിച്ചിട്ടില്ല അതെങ്ങനെയാ യേശുദേവനെ കുറിച്ച് പറയുക അതിന് കാരണമുണ്ട് മരാമൺ കൺവെൻഷനില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു സന്ത് സർദാർജി ആദ്യത്തെ ക്രിസ്ത്യൻ പാതിരിയാണ് സർദാർജിയുടെ തലപ്പാവ് വെച്ചുകൊണ്ട് അദ്ദേഹം പട്യാല ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ ക്യാബിനിൽ ഇരിക്കുമ്പോൾ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആദ്യത്തെ സർദാർജി ക്രിസ്ത്യൻ ഫാദർ അദ്ദേഹം പുറത്ത് നോക്കിയപ്പോൾ പൂണൂലിട്ട ഒരു പിച്ചക്കാരൻ തല ചുറ്റി വീഴുന്നു ഓ ഇത് കഷ്ടമായി പോയല്ലോ കുറേ പേര് മുഖത്ത് വെള്ളം ഒഴിച്ചു അയാൾ തലയൂറ്റലൊക്കെ കഴിഞ്ഞു നേരെ ഇരുന്നു കുറേ പേര് വെള്ളം കൊണ്ട് കൊടുത്തു അയാൾ കുടിച്ചില്ല കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരു പിച്ചക്കാരൻ ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവന്നു രണ്ടാമത്തെ പിച്ചക്കാരന് പൂണൂലുണ്ട് തലചുറ്റി വീണ പിച്ചക്കാരനും പൂണൂലുണ്ട് ആ രണ്ടാമത്തെ പിച്ചക്കാരൻ കൊടുത്ത കപ്പിലെ വെള്ളം വീണ പിച്ചക്കാരൻ കഴിച്ചു ഷെടാ സന്ത് സർദാർജിക്ക് ഒരു ഐഡിയ ഈ പാർട്ടി ഇത് കഴിക്കാൻ കാരണം പൂണൂലിട്ടവന് പൂണൂലിട്ടവൻ കൊടുത്തു അതുകൊണ്ട് ജോസഫ് പടിഞ്ഞാറേക്കര എന്ന അതിപ്രഗത്ഭനായ ക്രിസ്ത്യൻ പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി give Hindus the Christianity in Indian cups ക്രൈസ്തവരുടെ സാരാംശങ്ങൾ തത്വങ്ങൾ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരുടെ കപ്പിൽ കൊടുക്കുക അതുകൊണ്ടാണ് പ്രജാപതിയാഗം ദേവന്മാര് പ്രജാപതിയെ പിടിച്ചു കെട്ടി കുരിശിലേറ്റി അപ്പൊ യേശുവിനെ പിടിച്ചു കെട്ടിയത് ദേവന്മാരാ അപ്പൊ പീലാത്തോസ് എന്നല്ലേ കഥയിൽ ചോദ്യമില്ല പിന്മാറുന്നു ഈ യേശുദേവന് എന്തിനാ ഈ മഹാഭാവം ചെയ്യുന്നത് മറച്ചു നോട്ടീസാ വൃക്ഷശൂലാർപ്പതായ നമഹ പഞ്ചകായ നമ എന്നോട് പലരും ചോദിച്ചു പഞ്ചകായ നമ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അഞ്ച് കായയുള്ളവൻ അല്ലാതെ പിന്നെന്താ പറയുക പഞ്ചകായ നമ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഒരു വാക്കേ ഇല്ല പിന്നെ വൃക്ഷശൂലാർപ്പതായനം ആ വൃക്ഷശൂലം എന്ന് പറഞ്ഞൊരു ശൂലമുണ്ടോ അർപ്പതായനം അർപ്പിക്കുക അർപ്പതായെന്ന സംസ്കൃതമേ ഇല്ല അത് ഗ്രാമറും അല്ല പിന്നെ നാരായണായനമ അത് സാരമില്ല ഇവിടെ ഈ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി തന്നെയാ രുദ്രായനമ അത് നമ്മുടെ പാർട്ടിയാ ഓം നമശിവായ എല്ലാം മുടിഞ്ഞു പോട്ടെ അതെന്താണോ അങ്ങനെ പറയുന്നത് അതങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത് എന്തിനാ ഈ മഹാഭാവം ചെയ്യുന്നത് ഒരു ഉപപുരാണത്തിന്റെ സ്റ്റാറ്റസ് ഉള്ളതല്ലേ ബൈബിള് അതങ്ങോട്ട് നേരിട്ട് പഠിപ്പിച്ചാൽ പോരെ ലൂക്കിന്റെ ഉപദേശങ്ങളുണ്ട് ഉജ്ജ്വലമാണ് ആ ഉപദേശങ്ങൾ ലൂക്ക് പറഞ്ഞതുപോലെ പഠിപ്പിക്കുക മാത്യുവിന്റെ ഉപദേശങ്ങളുണ്ട് ഉജ്ജ്വലമാണ് തോമസിന്റെ ഉപദേശമുണ്ട് തോമസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട കേട്ടോ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റില്ല കാരണം യെറുസലേമില് യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിലെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുണ്ടായിരുന്ന പാർട്ടി പന്തീരായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ എരുഷലേമിൽ നിന്ന് നടന്ന് ഈ ഗോപി മരുഭൂമി കടന്ന് സദ്ദാം ഹുസൈൻ്റെ വഴി നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള ഭരിച്ച കാശ്മീരിൽ വന്ന് ഹരിയാന വഴി മധ്യപ്രദേശ് വഴി ആന്ധ്രാപ്രദേശ് വഴി കർണാടകത്തിലെ ജെ എച്ച് പട്ടീൽ വഴി കേരളത്തിൽ വന്ന് ആരും പോകാത്ത ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ നെഞ്ചത്ത് കൊണ്ടുകൊണ്ട് കുരിശു വെക്കണമെങ്കിൽ ഇയാൾക്ക് പറ്റുമോ അദ്ദേഹത്തിന് പറ്റില്ല പരമപവിത്രനായ സെൻറ് തോമസിനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാൻ പറയാം സെൻറ് തോമസിന് പറ്റില്ല ഈ പന്തീരായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം ഈ കുരിശും ചമന്ന് ചാണകക്കുഴിയിൽ മുക്കി വയ്ക്കാൻ ഇമ്പോസിബിൾ മാത്രമല്ല എ ഡി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നില് ഗ്രീക്കിൽ ചേർന്ന് ക്രൈസ്തവ സമൂഹമാണ് കുരിശ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ പ്രതീകമായിട്ട് അംഗീകരിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എ ഡിയിൽ ക്രിസ്തുവിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം രണ്ടേ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു സെൻറ് തോമസ് ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന ആളാണ് എങ്ങനെയാ ഇത് സാധിക്കുക ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ അത് മാത്രമേ പറയാൻ പറ്റൂ വേറെ ഒന്നും പറയാൻ സാധ്യമല്ല ഇവിടെ അതല്ല ഇവിടെ മഹാവിഷ്ണുവിന് ഇതെങ്ങനെയാണോ പാലാഴിയിൽ കിടക്കുക മിൽമ പാല് രണ്ട് ദിവസം വെച്ചാൽ അത് മൂന്നാം ദിവസം നാറില്ലേ പിന്നെ എങ്ങനെയാ മഹാവിഷ്ണു പാലിൻ്റെ പുറത്ത് കിടക്ക പാലിൻ്റെ പുറത്ത് മഹാവിഷ്ണു കിടന്നില്ല കാരണം പാലാഴിക്ക് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് Milky Way galaxy word to word translation ആണ് മിൽക്കി വേ ഗാലക്സി എന്ന പേര് കൊടുത്തത് ശങ്കരാചാര്യരൊന്നുമല്ല മിൽക്കി വേ ഗാലക്സി എന്ന പേര് കൊടുത്തത് ബജരംഗ തളിക്കാരുമല്ല അത് ഇംഗ്ലീഷുകാരാണ് കൊടുത്തത് ആ മിൽക്കി വേയുടെ സംസ്കൃത ട്രാൻസ്ലേഷൻ ആണ് പാലാഴി ആ മിൽക്കി വേ ഗാലക്സിയിലെ ചുരുണ്ട് കിടക്കുന്ന സർപ്പത്തിൻ്റെ പുറത്ത് അനന്തം എന്ന ഇൻഫിനിറ്റിയെ പ്രതിനിധീകരിക്കുന്ന പൃഥിവ്യാ തേജ വായു എന്ന പഞ്ചഭൂതങ്ങളെ ആധാരമാക്കി നീല നിറത്തിലുള്ള നാന്തം ന മദ്യം ന പുനസ്തപാദ്യം എന്ന വിശ്വരൂപത്തെ സിംബോളിക്കായിട്ട് മുമ്പിൽ വെച്ചാൽ അതൊരു ശാസ്ത്രജ്ഞന് ഏത് മതസ്ഥനും അത് നിരാകരിക്കാൻ സാധ്യമല്ല ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അറിയാനുള്ള ഉൾക്കാഴ്ച വേണം ഇല്ലെങ്കിൽ മനസ്സിലാവില്ല അത് മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെയും മഹർഷിമാർ എന്ത് ചെയ്തു എന്നറിയാമോ ഈശ്വരനെ മൂന്നായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു സൃഷ്ടി സ്ഥിതി സംഹാരം പ്രപഞ്ചത്തിൻ്റെ നിരന്തരമായ സൈക്കിളാണത് സൃഷ്ടി നടത്തുന്നതിന് മഹാവിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു സ നാഭി കമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മപ്രജാപതി പൊക്കിൾ കൊടിയിലൂടെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആധാരഭൂതമായ ചൈതന്യം അമ്മയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ മഹാവിഷ്ണു എന്ന പ്രപഞ്ചത്തിൽ നിന്ന് പൊക്കിൾ കൊടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന നാഭികമലത്തിൽ നിന്ന് സൃഷ്ടി എന്ന ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവ് ചൈതന്യം വലിച്ചെടുത്ത് സൃഷ്ടി നടത്തുന്നു ഒരു കുട്ടിയുടെ ഗർഭത്തിലെ വളർച്ചയെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സൃഷ്ടിയെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബ്രഹ്മാവിൻ്റെ ചൈതന്യം ആ ബ്രഹ്മാവിന് നാല് തലയുണ്ട് രണ്ട് തലയുള്ളവർ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട് കുറച്ച് പേര് ഡൽഹിയിലുമുണ്ട് നാല് തലയുള്ളവര് ഇല്ല പിന്നെ എങ്ങനെയാ ബ്രഹ്മാവിന് നാല് തല സൃഷ്ടിയെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് X axis Y axis Z axis and time axis ഈ മൂന്ന് പ്ലസ് ഒന്ന് നാലക്ഷങ്ങളില്ലാതെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഒരു സൃഷ്ടിയെയും റെപ്രസെൻ്റ് ചെയ്യാൻ സാധ്യമല്ല ഒരു മുല്ലപ്പൂവിൻ്റെ പടം വരയ്ക്കണമെങ്കിൽ പേപ്പറിനകത്ത് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഇസഡ് ആക്സിസ് സീറോ ആയിരിക്കും ടൈം ആക്സിസ് വേണം എക്സും വൈയും ഇസഡും ടൈം ആക്സിസും മാത്രമുണ്ടെങ്കിൽ സൃഷ്ടി നടക്കില്ല നോളജ് എന്ന ആക്സിസ് വേണം അറിവ് വേണം അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് സരസ്വതിയെ സ്ഥാപിച്ചത് സൃഷ്ടിയുടെ അവിഭാജ്യ ഘടകമായി അറിവിനെ ചേർത്തത് ഇത്രയും സിംബോളിക്കായിട്ട് സൃഷ്ടിയെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏത് ധർമ്മമാണുള്ളത് ബ്രഹ്മാവിന് ആ പേര് വരാനും കാരണമുണ്ട് all and everything happening in the universe is the manifestation of the energy ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് E is equal to M C square E stands for energy M stands for mass and C stands for the velocity of the light which is equal to three lakh kilometre per second അതാണ് മാസും എനർജിയും തമ്മിലുള്ള കൺവേർഷൻ ഈ മാസിൻ്റെ മുഴുവൻ മാനിഫെസ്റ്റേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എനർജി എന്ന കൺസെപ്റ്റ് ഭാരതീയ ചിന്താധാര പ്രകാരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രഹ്മസങ്കല്പം ബ്രഹ്മ സങ്കല്പത്തിൻ്റെ ആധാരമാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ബ്രഹ്മ അതുകൊണ്ടാ ബ്രഹ്മാവ് വന്നത് ബ്രഹ്മാണ്ടം ഡോക്ടർ നാർലിക്കർ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഭാരതീയ ശാസ്ത്രജ്ഞൻ നോബൽ സമ്മാനത്തിന് സ്റ്റേബിൾ സ്റ്റേറ്റ് തിയറി പറഞ്ഞതിന് നോബൽ സമ്മാനത്തിന് പേര് സജസ്റ്റ് ചെയ്ത നാർലിക്കർ പറയുന്നു the brahmandam concept given in Mahabhagavata is the ultimate answer for the universe പ്രപഞ്ചത്തിൻ്റെ അവസാന വാക്ക് ആർക്കെങ്കിലും എഴുതണമെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ജയന്ത് നാർലിക്കർ പറയുന്നു that Brahmanda concept given in ഭഗവ Bhagavata is the answer for you അതും ബ്രഹ്മാണ്ടമാണ് എനർജി നിറഞ്ഞു നിൽക്കുന്ന അണ്ടാകൃതിയെ സങ്കല്പിക്കാവുന്ന ഒന്നാണ് ബ്രഹ്മാണ്ടം ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മവൈവർത്തം എനർജിയുടെ വിവർത്തനം എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആ ബ്രഹ്മവൈവർത്തം ബ്രഹ്മാണ്ടം ബ്രഹ്മം സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടിയുടെ ബേസിസ് അതാണ് എത്ര ഉജ്ജ്വലമാണ് വിഷ്ണുവിൻ്റെ സങ്കല്പം ബ്രഹ്മാവിൻ്റെ സങ്കല്പം അതുപോലെയാണ് ശിവന്റെ സങ്കല്പം എത്ര ഉജ്ജ്വലമാണ് അഞ്ച് ആയുധങ്ങളുമായി അഞ്ച് ഭൂഷണങ്ങളുമായി ശിവൻ നിൽക്കുന്നു ധ്യേയ പഞ്ചമുഖോ രുദ്ര അഞ്ചു മുഖങ്ങളുള്ള രുദ്രനെയാണ് ധ്യാനിക്കേണ്ടത് ശിവൻ സംഹാരമൂർത്തിയാണ് ആ സംഹാരം എനിക്ക് ഇഷ്ടപ്പെടാത്തതായതുകൊണ്ട് ഓം നമ ശിവായ എല്ലാം മുടിഞ്ഞു പോട്ടെ അതല്ല സംഹാരം ലോകത്തിൻ്റെ സ്ഥിതിക്ക് അത്യാവശ്യമാണ് സംഹാരമില്ലാത്തൊരു സൃഷ്ടിയില്ല നഹി കശ്യക്ഷണമപി ജാതുത്തിഷ്ടത്യകർമ്മകൃത് എന്ന് പറഞ്ഞ കൃഷ്ണൻ തന്നെ പറഞ്ഞു ജാതസ്യ ഹി ധ്രുവോർ മൃത്യുവും ധ്രുവം ജന്മമൃതസ്യ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണമുണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ പുനർജനനമുണ്ട് വീട്ടിലെ ആരെങ്കിലും എഴുപത് വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എഴുപത് വയസ്സ് വരെ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക ഉടനെ തന്നെ ടി സി വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും നമ്മളെല്ലാം കാരണം ഇയാൾ തൊണ്ണൂറ് വയസ്സായിട്ട് കട്ടിൽ ഇങ്ങനെ കിടക്കുക എന്താ ഇങ്ങനെ കിടക്കാൻ കാരണം എട്ടാം ഭാവത്തിൽ ശനി എട്ടാം ഭാവത്തിൽ ശനിയായാൽ എന്താ കുഴപ്പം മരണം ഉണ്ടാവില്ല മരണത്തിന് തടസ്സം ശനി തടസ്സം ചെയ്യും ആര്യ തടസ്സം ചെയ്തത് മൃത്യുഭാവം മൃത്യുഭാവം തടസ്സമായതുകൊണ്ട് എന്താ പറ്റിയ ഇതേ കട്ടിലിൽ കിടക്കുന്നു പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കണ്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നതിന് തുല്യമായ ഭക്ഷണം അദ്ദേഹം ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ ഇരിക്കുന്നില്ല പിന്നെ എങ്ങനെയാ നടക്കുക കിടക്കുകയാണോ അല്ല ഈ അവസ്ഥയിലാണ് എന്നാ ഇദ്ദേഹം പോവാ ജാതകനുസരിച്ച് ഇനിയും പതിനെട്ട് കൊല്ലമുണ്ട് അതെന്നാ പതിനെട്ട് കൊല്ലം ശനി മഹാദശ തീരുന്നത് രണ്ട് കൊല്ലം തീർന്നു ഇനി പതിനെട്ട് കൊല്ലമുണ്ട് അപ്പോൾ പതിനെട്ട് കൊല്ലം കഴിഞ്ഞാലേ പോവുള്ളൂ അതെ താൻ താനെന്താ ട്രാൻസ്ഫർ മേടിച്ചത് ശനിയുടെ അപഹാരം ഞാൻ പോവാൻ കാരണം പതിനെട്ട് കൊല്ലം അപ്പൊ മൃത്യു എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് എനിക്കിഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം മരിച്ചില്ലെങ്കിൽ ഈ സൃഷ്ടി ഒന്നും നടക്കില്ല ഈ റൊട്ടേഷൻ നിങ്ങൾ മരിച്ചതിന് ശേഷം വേണം ആ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും കാൽസ്യവും ഫോസ്ഫറസും ഉപയോഗിച്ച് മറ്റൊരു പട്ടിയെ ജനിപ്പിക്കാൻ ഈ കാർബൺ കിട്ടിയിട്ട് വേണം പ്രകൃതിക്ക് കാർബൺ സൈക്കിൾ ഉണ്ട് നൈട്രജൻ സൈക്കിൾ ഉണ്ട് ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട് ഓക്സിജൻ സൈക്കിൾ ഉണ്ട് ഈ സൈക്കിളിനകത്ത് കുറച്ച് നേരം കുറച്ച് കാർബൺ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും വേലായുധം നായരുടെ ശരീരത്തിലുള്ള കാർബൺ മൂന്ന് വർഷം മുമ്പ് ഏതോ പട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായിരിക്കും ഇറ്റ്സ് എ സയൻറ്റിഫിക് ട്രൂത്ത് ഈ വേലായുധൻ നായർ മരിച്ചിട്ട് വേണം പ്രകൃതി കാത്തിരിക്കുക ഇതിൽ നിന്ന് കുറേയധികം താഴത്തേക്ക് പോകും അനവധി ബാക്ടീരിയകൾ പറയും വളരും ആ ഫോസ്ഫറസ് ഒക്കെ ബാക്ടീരിയയുടെ അകത്തുണ്ട് ആ ബാക്ടീരിയ അവിടെ വെച്ച് ചത്തുപോകും അത് മുഴുവനും ഒരു ചെടി വലിച്ചെടുക്കും ആ ചെടിയിൽ ഒരു നാരങ്ങ ഉണ്ടാവും ആ നാരങ്ങ എൻ്റെ മകനോ മകളോ തിന്നും അപ്പോൾ എവിടെ ഉണ്ടായിരുന്ന കാർബണ മകളുടെ വയറ്റിലേക്ക് പോയത് നാല് വർഷം മുമ്പ് മറ്റേ പാർട്ടിയുടെ ഉണ്ടായിരുന്നതാ ഇയാൾ മരിച്ചില്ലെങ്കിൽ കാർബൺ എവിടെന്നാ പ്രകൃതി ഉണ്ടാക്കുക പ്രകൃതിക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല ജാതസ്യ ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച അതുകൊണ്ടാണ് ശിവനെ സംഹാരമൂർത്തിയായിട്ട് ഒരു പദവി കൊടുത്തത് ന്യൂ ഓർലിയൻസിൽ പോയാൽ ബി പി കുറയ്ക്കാൻ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് എല്ലാ കാറിലും ഓം തത്സവിതുർവരേണ്യം വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്കും ഓഫീസിൽ നിന്നിറങ്ങി തിരിച്ച് വീട്ടിലേക്കും വരുമ്പോൾ ബി പി കൂടി ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള എളുപ്പ വഴി രണ്ട് മന്ത്രങ്ങൾ ചൊല്ലുക ആ മന്ത്രത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന ശിവനെ കുറിച്ചുള്ള മന്ത്രമാണത് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു ശിവന് മൃത്യുവിന് അഞ്ച് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ജടയ്ക്കകത്ത് കെട്ടിവച്ചിരിക്കുന്ന വായുപ്രവാഹം അത് അഴിച്ചു നിലത്തടിച്ചാൽ വായുപ്രവാഹം ഉപയോഗിച്ചൊരു സംഹാരം നടത്താം ജടയിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ജലം അത് അഴിച്ചു വിട്ടാൽ ജലപ്രവാഹം കൊണ്ട് ഒരു സംഹാരം നടത്താം ഒറീസയിൽ കണ്ടതാ അതുപോലെ തന്നെ തൃക്കണ്ണിലെ അഗ്നിയുണ്ട് എറണാകുളത്തെ ബ്രോഡ്വേ മുഴുവനും അഗ്നി കൊണ്ട് സംഹാരം നടത്താം ശൂലമുണ്ട് ആയുധം കൊണ്ട് കണ്ണൂരും തലശ്ശേരിയിലും ശിവന്റെ തൃശൂലം കൊണ്ട് ആയുധം കൊണ്ട് സംഹാരം നടത്താൻ സാധിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രോഗത്തെ പ്രതിനിധീകരിക്കുന്ന ഉണ്ട് Indian medical association and international medical association അത് സർപ്പമാണ് അത് അവരെടുത്തത് പ്രഥമോ ദൈവ്യോഭിഷക് വിഷക് അശീകം സർവാൻ ചമ്പയൻ സർവാ അസവ്യസ്താമ്രോ എന്ന് പറഞ്ഞ് രുദ്രനെ സ്തുതിക്കാറുണ്ട് നമസ്തേരുദ്രമന്യവതോദൈഷവേ നമ നമസ്തേയസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമ യാ തയിഷു ശിവതമാ ശിവം ബഭൂവ തേതനോ ശിവാശരവ്യായ തവതയാനോ രുദ്രമൃടയ എന്ന് പറഞ്ഞ് ശിവനെ ശുചിക്കുന്ന സ്തുതിക്കുന്ന അതേ ശിവന്റെ കഴുത്തിലിട്ടിരിക്കുന്ന സർപ്പം കഴുത്തിൽ വേറെ ഒന്നും ഇടാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇട്ടുകൊണ്ട് നടക്കുകയല്ല അദ്ദേഹം സംഹാരമൂർത്തിയുടെ ലക്ഷണത്തോടുകൂടി നടക്കുന്നു ഏൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ദൗത്യം അത് സർപ്പമാണ് രോഗത്തെ പ്രതിനിധീകരിക്കുന്നു ശിവൻ എന്ന് പറയുന്ന രൂപത്തിൽ ഒരു വള്ളിയുണ്ട് വാക്കില് ഷായുടെ വള്ളി ചേർന്നാൽ ശിവം വള്ളി മാറ്റിയാൽ ശവം